പാദപാഠം ചോദയിത്രീ സൂനൃതാനാം ചേതന്തി സുമതീനാം യജ്ഞം ദധേ സരസ്വതീ ചോദയിത്രീ സൂനൃതാനാം ചേതന്തി സുമതീനാം യജ്ഞം ദധേ സരസ്വതീ ചോദയിത്രീ സൂനൃതാനാം चेतन्ती सुमतीनां यज्ञं दधे सरस्वती